ശുകരൂപ പ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ ഏതത്കഥാപ്രകാശേന മതജ്ഞാനം വിനാശയ ഏവം സ്തുതി കർത്തവ്യ അസ്യാർത്ഥ ഹേ ശുകരൂപ പ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ ഈദൃശ ഈദൃശത്വേന സ്ഥിത ഭവാൻ ഏതത് കഥാപ്രകാശേന अस्याः कथायाः प्रकाशेन मद विनाशय मदीयम् अज्ञानं विनाशय इति एवं स्तुतिः करणीया